അത്യന്താധുനിക ഫിസിക്സിന്റെ ഊർജതന്ത്രത്തെ ആദ്യമായി നിർവചിച്ചൊരു രാഷ്ട്രം തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത ആ ഊർജം ചലിക്കുന്നില്ല ആ ഊർജം ചലിക്കാതിരിക്കുന്നില്ല അതങ്ങ് ബ്ലാക്ക് ഹോൾസ് വരെയുള്ള പ്രപഞ്ചത്തിന്റെ അവസാനം വരെ ഉണ്ട് അത് നിങ്ങളുടെ ഏറ്റവും അടുത്തുമുണ്ട് അത് നിങ്ങളുടെ അകത്തുമുണ്ട് അത് നിങ്ങളുടെ പുറത്തുമുണ്ട് എന്ന് ഈശാവാസ്യ ഉപനിഷത്തിലൂടെ ഊർജത്തെ ഡിഫൈൻ ചെയ്തൊരു രാഷ്ട്രം തെർമോഡൈനാമിക്സിന്റെ ഒന്നാമത്തെ സിദ്ധാന്തം അവതരിപ്പിച്ച രാഷ്ട്രം നാശതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദ ഉഭയോരഭിദൃഷ്ടോ ദസ്തനയോ തത്വദർശിന ഇല്ലാത്തത് ഉണ്ടാക്കുവാനും സാധ്യമല്ല ഉള്ളതിനെ ഇല്ലാതെയാക്കുവാനും സാധ്യമല്ല ഇത് തിരിച്ചറിയുന്നവരാണ് ശാസ്ത്രജ്ഞന്മാരെന്ന് ശാസ്ത്രജ്ഞന്മാരെ നിർവചിക്കുന്നതിലൂടെ energy can neither be created nor be destroyed matter can neither be created nor be destroyed എന്ന നിയമത്തെ മുൻപിൽ അവതരിപ്പിച്ചത് അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണനാണ് ഭഗവത്ഗീതയിലൂടെ അതിന്റെ രണ്ടാം ഭാഗം വസാംശി ജീർണാനി യഥാവിഹായ നവാനി ഗൃണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനന്യാദി സംയാദി നവാനി ദേഹി whenever the energy disappear one form of energy disappear it will appear in another form whenever one form of matter disappears it will appear in another form എപ്രകാരം എന്നാൽ ജീർണിച്ച വസ്ത്രത്തെ മാറ്റി പുതിയ വസ്ത്രത്തെ ധരിക്കുന്നത് പോലെ ഈ ദേഹി എന്ന ഊർജം ഓരോ ശരീരത്തെയും മാറ്റി മാറ്റി പുതിയതിനെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടേയിരിക്കുമെന്ന നിയമത്തിന് തറക്കല്ലിട്ടത് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതുകളിൽ രചിക്കപ്പെടാൻ സാധ്യതയുള്ള ഭഗവത്ഗീതയിലൂടെ തന്നെയാണത് ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായി നിർവചിച്ചൊരു രാഷ്ട്രം നരോഹിതാഹാര വിഹാരസേവി സമീക്ഷ്യകാരി വിഷയേഷ്വസക്ത ധാതാ സത്യപരാക്ഷമാവാൻ ആത്മോപസേവീച്ച ഹിതമായ ആഹാരം ഹിതമായ വിഹാരം അതുപോലെ തന്നെ സമദൃഷ്ടി വികാരത്തിന് അടിമപ്പെടാത്ത മാനസികാവസ്ഥ ഓവർ അറ്റാച്ച്മെന്റും ഓവർ അഫെക്ഷനും ഒന്നിനോടും ഇല്ലാത്ത അവസ്ഥ ദാനം ചെയ്യുവാനും സത്യം പറയുവാനുമുള്ള സൈക്കോളജിക്കൽ എഫക്റ്റ് അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാരുടെ നന്മ നിറഞ്ഞ വാക്കുകൾ സ്വീകരിക്കാനുള്ള മാനേജ്മെന്റ് അപ്രോച്ച് സ്വയം ആർക്കാണോ ഉള്ളത് അദ്ദേഹമാണ് ആരോഗ്യവാനായി ഇരിക്കുവാൻ സാധിക്കുന്നത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രത്തിന്റെ സമുന്നതമായ സംഘടനകൾ അംഗീകരിച്ച ആരോഗ്യത്തിന്റെ ഡെഫിനിഷൻ നൽകിയ ചരക സംഹിതയുടെ രചയിതാവായ ചരക മഹർഷിക്ക് ജന്മം നൽകിയ ഒരു രാഷ്ട്രം ഔഷധത്തെ വ്യക്തമായി നിർവചിച്ച ഒരു രാഷ്ട്രം യോഗാദപി വിഷം തീക്ഷണം ഭവേത് ഭൈഷജ്യമുത്തമം ഭൈഷജ്യമഭി ദുർയുക്തം ഭവേത് തീക്ഷണം വിഷം പരസ്പരം കോമ്പിനേഷൻ കൊണ്ട് ഒരു ഉഗ്രമായ വിഷം പോലും ഔഷധമായി തീരും അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്ത ഉജ്ജ്വലമായ ഔഷധം പോലും വിഷമായി തീരുമെന്ന് വിവരിച്ച മെഡിസിന്റെ ഡെഫിനിഷൻ നൽകിയ ഒരു രാഷ്ട്രമാണ് ഭാരതം ഡോക്ടറുടെ വൈദ്യന്റെ നിർവചനം നൽകിയ ഒരു രാഷ്ട്രം മൈത്രി കാരുണ്യമാർത്തേഷു പ്രീതിശക്യേരുപേക്ഷണം പ്രകൃതിസ്ഥേഷു ഭൂതേഷു വൈദ്യവൃത്തിശ്ചതോർവിത സകലരോടും സ്നേഹാദരവ് രോഗികളോട് കാരുണ്യം ആരോടും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥ സർവതിനോടും തത്വചിന്താപരമായ ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ടായിരിക്കണം ഒരു വൈദ്യർക്ക് ഒരു ഡോക്ടർക്ക് എന്ന് നിർവചിച്ച എത്തിക്സിന്റെ ഭാരപാഠം മുതൽക്ക് അത്യുജ്വലമായ സന്ദേശം വരെ നാലു വരികളിൽ നൽകിയ ഒരു രാഷ്ട്രമാണിത് എക്സർസൈസ് എന്ന വ്യായാമത്തെ നിർവചിച്ചത് അതിവ്യായാമമതക്കാശോ ജ്വരം ഛർദിശ്ചായതേ ഹൃദയാതുപരോധശ്ച അതിവ്യായാമ ലക്ഷണം എപ്പോഴാണോ അമിതമായി വ്യായാമം ചെയ്യുന്നത് അത് ജ്വരം ഛർദി അതുപോലെ തന്നെ ഹൃദയ ഹാർട്ട് അറ്റാക്ക് ഹൃദയോപരോധം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് വിവരിച്ച ആരോഗ്യശാസ്ത്രം നൽകിയ ആ ഗ്രന്ഥങ്ങൾക്ക് ജന്മം നൽകിയ ഒരു രാഷ്ട്രം മനസ്സിനെയും ശരീരത്തിന്റെയും ബന്ധം ഒരുമിച്ച് ചേർത്ത് ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേ ആധാര ആധേയഭാവേന തത്താജ്യാഘടയോരിവ ശരീരവും മനസ്സും പരസ്പരം പൂരകമാണെന്നും ശരീരം ആധാരവും മനസ്സ് ആധേയവുമാണെന്നും ഇവ തമ്മിലുള്ള ബന്ധം ഒരു ഘടവും ഒരു പാത്രവും അതിനകത്തെ നെയ്യും പോലെ വർത്തിക്കുന്നു എന്നും വിവരിച്ച ചരകസംഹിത ഈ രാഷ്ട്രത്തിന്റെ സംഭാവനയാണ് ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ചൂട് നെയ്യിൽ നിന്ന് പാത്രത്തിലേക്കും ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത നെയ്യൊഴിച്ചാൽ പാത്രത്തിൽ നിന്ന് ചൂട് നെയ്യിലേക്കും പ്രവഹിക്കുമെന്ന വിവരണത്തിലൂടെ ശരീരത്തിന്റെ സുഖദുഃഖങ്ങൾ മനസ്സിനെയും മനസ്സിന്റെ സുഖദുഃഖങ്ങൾ ശരീരത്തെയും സ്വാധീനിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചൊരു രാഷ്ട്രം സെൽഫ് മാനേജ്മെന്റ് വ്യക്തിപരമായി എങ്ങനെ ജീവിക്കണമെന്ന് അവസാന വാക്ക് നൽകിയ ഭഗവത്ഗീത ദുഃഖേഷ്വനുദ്വിഗ്നമന സുഖേഷു വിഘതസ്പൃഹ ഇതരാഗ ഭയക്രോധ സ്ഥിതീർ മുനിരുച്യതേ ദുഃഖം വരുമ്പോൾ ഓവർ ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കുക അതീവ ദുഃഖിതനായി എല്ലാവും ഉപേക്ഷിച്ചു പോകാതിരിക്കുക സുഖേഷു വിഘതസ്പൃഹ സുഖം വരുമ്പോൾ എക്സൈറ്റഡ് ആയി തുള്ളിച്ചാടാതിരിക്കുക over attachment over ambition over anger over fear ഈ നാല് ഡിസ്ക്വാളിഫിക്കേഷൻസും ഭീതരാഗ ഭയക്രോധ ഒഴിവാക്കി സ്ഥിതധീർ മുനിരജ്യതേ സ്റ്റെബിലൈസ്ഡ് ആയ മാനസികാവസ്ഥയോടുകൂടി നിലനിൽക്കുവാൻ പരിശ്രമിക്കുക സെൽഫ് മാനേജ്മെന്റിന് പരിശീലിക്കുക ഏറ്റവും ഉജ്ജ്വലമായ മാനേജ്മെന്റ് അപ്രോച്ച് സമശത്രൗ ച തഥാമാന അപമാനയോ ശീത ഉഷ്ണസുഖദുഃഖേഷു സമസംഗ വിവർജിത ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും വേണ്ടപ്പെട്ടവനാണെങ്കിലും വേണ്ടാത്തവനാണെങ്കിലും മാനമാണെങ്കിലും അപമാനമാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഒരേ രീതിയിൽ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുവാൻ പരിശീലിക്കുക സന്തുഷ്ടോ സ്തുതിയാണെങ്കിലും നിന്ദയാണെങ്കിലും ആരാണോ സംതൃപ്തമായി സ്വന്തം കർമ്മത്തിൽ മാത്രം വ്യാപൃതനായിരിക്കുന്നത് അവൻ ഈശ്വരനു പോലും ആരാധ്യനായി തീരുന്നു എന്ന് വിവരിച്ച ഒരു രാഷ്ട്രമാണിത് അതുപോലെ തന്നെ ലോകത്തിൽ കെമിസ്ട്രിയില് ഫിസിക്സില് ബയോകെമിസ്ട്രിയില് പഠിപ്പിക്കുന്ന സമയത്തിൽ സൈക്കിൾ പറയാറുണ്ട് nitrogen cycle carbon cycle phosphorus cycle പക്ഷേ ഒരു കർമ്മ സൈക്കിൾ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രം അത് ഭഗവത്ഗീതയിലൂടെ ശ്രീകൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചതാണ് അന്നാത് ഭൂതാനി പർജന്യാത് അന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മ സമുദ്ഭവ എല്ലാ ജീവജാലങ്ങളും ജനിച്ചു വളരുന്നത് അന്നത്തിൽ നിന്നാണ് അന്നമാകട്ടെ വർഷത്തിൽ നിന്ന് ജലാംശത്തിന്റെ ഭാഗമായിട്ട് വളരുന്നു ആ വർഷമാകട്ടെ പ്രപഞ്ചത്തിന്റെ സൈക്കിളുകളുടെ കർമ്മധർമ്മങ്ങളുടെ പ്രപഞ്ച നിയമങ്ങളുടെ യജ്ഞത്തിലൂടെയാണ് പർജന്യം അഥവാ മഴയും ജലവും ഉണ്ടാകുന്നത് ആ യജ്ഞമാകട്ടെ വ്യക്തിയുടെയും മനുഷ്യന്റെയും പ്രപഞ്ചത്തോടുള്ള എൻവയോൺമെന്റിനോടുള്ള അപ്രോച്ചിലൂടെ സത്കർമ്മത്തിലൂടെ അന്തരീക്ഷത്തെ ശുദ്ധമായി നിലനിർത്തുന്നതിലൂടെ എന്ന് എൻവയോൺമെന്റൽ സയന്റിസ്റ്റുമാര് പറയുന്ന ആ എൻവയോൺമെന്റൽ സൈക്കിൾ അത് തന്നെയാണ് ഭാരതീയര് പറഞ്ഞ കർമ്മ സൈക്കിൾ വൃക്ഷങ്ങളെയും ചെടികളെയും ആരാധിച്ച ഭാരതീയർ അതിനെ എപ്രകാരം കണക്കാക്കി എന്ന് അവസാന വാക്കിലൂടെ പറയുന്നു ദശകൂപ ഏകവാപി ദശവാപി ഏകനദി ദശനദി ഏകപുത്ര ദശപുത്രോ ഏകവൃക്ഷ പത്ത് കിണർ കുഴിച്ച് പൊതുജനത്തിന് നൽകുന്നതിന് തുല്യമാണ് ഒരു നദി ഉണ്ടാക്കിയിട്ട് ജനത്തിന് അത് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുക പത്ത് നദിക്ക് തുല്യമാണ് ഒരു സത്പുത്രൻ പത്ത് സത്പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൻ വൃക്ഷം ഒരു നൂറ്റാണ്ടോളം പ്രപഞ്ചത്തെ മുഴുവനും വായുവിനെയും ജലത്തെയും ശുദ്ധീകരിച്ച് താപത്തെ താഴ്ത്തി നിർത്തിയിട്ട് ഏതൊരു വൃക്ഷമാണോ ചുറ്റുമുള്ള സഹജീവികൾക്ക് തണലേകുന്നത് ഓക്സിജനേൽകുന്നത് ആഹാരത്തിന് ഇലയും കായും പൂവും നൽകുന്നത് ആ വൃക്ഷം പത്ത് സത്പുത്രന്മാർക്ക് തുല്യമാണെന്ന് വ്യാഖ്യാനിച്ചു വായുവിനെ തുല്യനായി കാണുവാൻ എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ഉപദേശിക്കുന്നതിന് മുൻപ് ഭാരതമുപദേശിച്ചു നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വധിഷ്യാമി മൃതം വധിഷ്യാമി സത്യം വധിഷ്യാമി തന്മാമവതു തത്വത്താരമവതു ഹേ വായുദേവ സർവചരാചരങ്ങൾക്കും ആധാരഭൂതമായ ജീവനെ നിലനിർത്തുന്ന അങ്ങാണ് ഞങ്ങളുടെ പ്രത്യക്ഷമായ ദൈവം അങ്ങ് പ്രത്യക്ഷമായ ദൈവമാണെന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നു എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്നു അത് സത്യമാണ് അത് സത്യം തന്നെയായി ഭവിക്കട്ടെ അതുപോലെ തന്നെ ജലത്തെയും ഇതേ വീക്ഷണത്തിലൂടെ കണ്ടവരാണ് ഭാരതീയര് ഇമ ആപശിവാശ്ചന്തോ ശുഭാഹ ശുദ്ധാശ്ച നിർമ്മല പാവന ശീതളാശ്ചൈവ ഭൂതാ സൂര്യശ്ചരശ്മി ഈ ജലം മംഗളകരവും ശുദ്ധവും എല്ലാ രോഗാണുക്കളിൽ നിന്ന് മുക്തവും ശീതളവും പാവനവും പവിത്രയുമായി തീരട്ടെ പവിത്രവുമായി തീരട്ടെ അത് സൂര്യരശ്മിയാൽ എല്ലാവിധത്തിലുള്ള രോഗാണുക്കളിൽ നിന്നും മുക്തമായി തീരട്ടെ പൂതാ സൂര്യശ്യരശ്മിഭി എന്ന് ആഹ്വാനം ചെയ്ത ഒരു രാഷ്ട്രം അതുപോലെ തന്നെ ഈ ഭൂമിയെ അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ ഈ ഭൂമിയിൽ നിന്ന് അമ്മയിൽ നിന്ന് ലഭിച്ച മുലപ്പാൽ കുടിച്ചു വളർന്നതുപോലെ ഭൂമിയുടെ മുലപ്പാലായ ജലം കഴിച്ചു വളർന്നവൻ ഭൂമിയിൽ നിന്ന് ലഭിച്ച ഭക്ഷണം കഴിച്ചു വളർന്നവൻ ഭൂമിയിലെ സർവസമ്പത്തിനെയും ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ശോഷണം ചെയ്യാതെ ഉപയോഗിച്ച് ജീവിച്ച് മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുവാൻ തയ്യാറായ ഓരോ ജനതതിയും ഓരോ സസ്യവും ഓരോ ജന്തുജാലവും ഭൂമിയെ അമ്മയായി കാണുവാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഒരു രാഷ്ട്രമാണിത് അതുപോലെ തന്നെ പ്രപഞ്ചത്തില് സിസ്റ്റത്തില് ഒരു എക്സ്പെരിമെന്റില് എപ്പോഴെല്ലാമാണോ സന്തുലിതാവസ്ഥയുള്ളത് ആ സന്തുലിതാവസ്ഥയ്ക്ക് ഭഗ്നം വരികയാണെങ്കിൽ അതിനെ പ്രപഞ്ചം തന്നെ നിയന്ത്രിക്കുമെന്ന് അത്യന്താധുനിക യൂറോപ്യൻ ശാസ്ത്രജ്ഞൻ ലീഷാറ്റലിയർ പറഞ്ഞപ്പോൾ അതിനെ വേർതിരിക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ സിസ്റ്റം താനെ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് വിവരിച്ചു ശ്രീകൃഷ്ണൻ വിവരിച്ചതാണത് യഥാ യഥാഹി ധർമ്മസ്യ ഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം ധർമ്മം എന്ന പ്രോസസ് ധർമ്മം എന്ന പ്രാക്ടീസ് ധർമ്മം എന്ന പ്രക്രിയ എപ്പോഴെല്ലാം വ്യതിചലിക്കപ്പെടുന്നുവോ ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്സും ഡൗൺസും വരുമ്പോൾ അത് അപ്പോഴെല്ലാം തന്നെ ഞാൻ എന്ന പ്രപഞ്ച ചൈതന്യം ഞാൻ ആരാണ് നന്ദം മദ്യം ന പുനസ്തവാദ്യം തുടക്കവും മദ്യവും അവസാനവുമില്ലാത്ത പ്രപഞ്ച ചൈതന്യം ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗമതുത്തിത പതിനായിരക്കണക്കിന് സൂര്യന്മാരുടെ ജ്യോതിസിനാൽ തിളഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന തിളങ്ങുന്ന ആ ജ്യോതിസ്വരൂപം അതാണ് ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമീ യോഗമൈശ്വര്യം ഐശ്വര്യപൂർണമായ പ്രപഞ്ചരൂപത്തെ കാണുവാൻ ജ്ഞാന ചക്ഷുസ് വേണം നാസ സയന്റിസ്റ്റുമാരെ പോലെ self aware universe self conscious universe സ്വബോധമുള്ള പ്രപഞ്ചത്തെ കണ്ടുപിടിക്കാൻ സാധിച്ച നാസായിലെ സയന്റിസ്റ്റുമാര് അത് കണ്ടുപിടിക്കുന്നതിന് മുൻപ് വിശ്വരൂപത്തിലൂടെ ഭഗവത്ഗീതയുടെ ചിന്താധാരയിലൂടെ ഋഗ്വേദത്തിന്റെയും യജുർവേദത്തിന്റെയും ഉജ്ജ്വല മന്ത്രങ്ങളായ പുരുഷസൂക്തത്തിലൂടെ വിവരിച്ച ആ പ്രപഞ്ച ചൈതന്യം ധർമ്മത്തിന് എപ്രകാരം എപ്പോഴെല്ലാം എവിടെ വെച്ചെല്ലാം ഗ്ലാനി സംഭവിക്കുന്നുവോ അതിനെ മുഴുവനും തട്ടി മാറ്റിക്കൊണ്ട് സിസ്റ്റത്തിനെ കൊണ്ട് സ്വയം അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് നോർമലൈസ് ചെയ്യുമെന്ന ആ ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ വിവരിച്ചൊരു രാഷ്ട്രമാണ് ഭാരതം അതുപോലെ തന്നെ ആന്ത്രോപോളജിയുടെ യുങ്ങിന്റെ തിയറിയുടെ നരവംശാസ്ത്രത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് വിവരിക്കുന്നത് അതും വിവരിച്ചത് ഭഗവത്ഗീതയിലാണ് കാര്യത്തെ ശുഭശകർമ്മ സർവം ഗുണൈഹി സത്വം രജസ്തമയുതി ഗുണ പ്രകൃതി സംഭവ ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ടാണ് ഒരു വ്യക്തിയില് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാകുന്നത് ആ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തിയും ഓരോ കർമ്മപഥത്തിലൂടെ സഞ്ചരിച്ച് അവശനാകുകയോ ആനന്ദ സന്തുഷ്ടനായി ജീവിക്കുകയോ ചെയ്യുന്നത് you are the product of your environment and surroundings എന്ന് പറഞ്ഞ തിയറി ഈ നാട്ടിൽ ഉത്ഭവിച്ചതാണ് അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിന്റെ അവസാന വാക്കുകള് സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോപി ജായത്തെ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി ഓവർ അറ്റാച്ച്മെന്റ് കൊണ്ടാണ് ഓവർ ആഗ്രഹം ഉണ്ടാകുന്നത് സഫലീകരിക്കാൻ സാധ്യമാകാത്ത ആഗ്രഹങ്ങൾ ക്രോധത്തിന് ഉത്ഭവസ്ഥാനമായി തീരുന്നു ക്രോധത്തിൽ നിന്ന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു കൺഫ്യൂഷനിൽ നിന്ന് വിസ്ഡം നശിച്ചു പോകുന്നു മെമ്മറി ലോസ് ഉണ്ടാകുന്നു റാഷണൽ അപ്രോച്ച് നശിച്ചു പോകുന്നു ആ റാഷണൽ അപ്രോച്ച് നശിക്കുമ്പോഴാണ് ഒരു വൈസ് മാൻ ഇഡിയറ്റായി തീരുന്നത് സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശു ആ ഇഡിയറ്റായ മനുഷ്യൻ അന്നുവരെയും ശേഖരിച്ചു വച്ചിരിക്കുന്ന ബുദ്ധിയുടെയും ചിന്താധാരയുടെയും അറിവിന്റെയും നാശത്തിലൂടെ സ്വയം നശിക്കുന്നു അതുകൊണ്ട് psychologically avoid over attachment with anything and everything എന്ന് ഉപദേശിച്ച ഒരു രാഷ്ട്രമാണ് മാനേജ്മെന്റ് ക്വാളിഫിക്കേഷൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഇവിടെയാണ് ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത് ഉദ്യമം എന്റർപ്രീണർഷിപ്പ് ബുദ്ധി ശക്തി പരാക്രമം തുടങ്ങിയ ആറ് ഉജ്ജ്വലമായ ക്വാളിഫിക്കേഷൻ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമേ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ ദൈവാനുഗ്രഹത്തിൽ നിന്ന് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തുടങ്ങാൻ ഭാരതത്തിൽ പറഞ്ഞിട്ടില്ല ആറ് ക്വാളിഫിക്കേഷൻ ഉണ്ടായതിനു ശേഷം ദൈവത്തിന്റെ അടുത്ത് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അഗ്രതശ്ചതുരോ വേദ പൃഷ്ടതശരം ധനു ഇതം ബ്രാഹ്മ്യം ഇതം ക്ഷാത്രം ശാപാദപി ശരാദപി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അറിവിന്റെ ഉജ്ജ്വല ഉജ്ജ്വലമൂർത്തിയായി തീരുക അതുപോലെ തന്നെ പുറകിലുള്ള ശരത്തിന് ആവശ്യമായ അസ്ത്രങ്ങൾ അവനാഴിയിൽ നിറച്ചു വെക്കുക അറിവിന്റെ ബ്രാഹ്മ്യശക്തി ഉപയോഗിച്ചോ ശരത്തിന്റെ മസിൽ പവർ ഉപയോഗിച്ചു ശാപാതപി ശരാതപി ഒരു രാഷ്ട്രത്തെ ഭരിക്കുക ഒരു ക്രൈസിസിനെ തരണം ചെയ്യുവാൻ ആഹ്വാനം ചെയ്ത ഒരു രാഷ്ട്രം ഉദ്യമേനൈവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈ നശിസുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സിംഹത്തിന്റെ വായിൽ ഒരു കാരണവശാലും ഒരു മൃഗവും ചെന്നെ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് കടന്നു ചെല്ലാറില്ല ഉദ്യമം കൊണ്ട് മാത്രമേ ഒരു സിംഹത്തിന് പോലും ഭക്ഷണം ലഭിക്കുകയുള്ളൂ മൃഗരാജനായ സിംഹത്തിന് കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ലാത്തതുപോലെ നിനക്കും കർമ്മം ചെയ്യാതെ മനോരഥം കൊണ്ട് മാത്രം എത്തേണ്ടിടത്ത് എത്താൻ സാധിക്കുമെന്ന് ധരിക്കരുത് നഹി കശ്ചിക്ഷണമപി ജാതുത്തിഷ്ടത്യകർമ്മകൃത് സർവചരാചരങ്ങളും അനുനിമിഷം കർമ്മത്തിൽ നിമഗ്നരായിരിക്കുന്നത് പോലെ നിനക്കും കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല you have to do your work എന്ന് വിവരിച്ച ഒരു രാഷ്ട്രം ആ രാഷ്ട്രമാണ് അശ്വം നൈവ ഗജം നൈവ വ്യാഗ്രം നൈവച നൈവച അജപുത്രം ബലിം ദദ്യാ ദൈവോ ദുർബലഗാതക അശ്വത്തിനെ ബലിയായിട്ട് എനിക്ക് വേണ്ട ആനയെ ബലിയായിട്ട് എനിക്ക് വേണ്ട പുലിയെ വീരശൂര പരാക്രമിയായ പുലിയെ ബലിയായിട്ട് എനിക്ക് തരികയേ വേണ്ട എനിക്ക് ബലിയായിട്ട് ആഗ്രഹമുള്ളത് ഒരു കുഞ്ഞാടിനെയാണ് അജപുത്രം ബലിം ദദ്യാൽ അതിന് കാരണം ദൈവോ ദുർബലഘാതക ദൈവം പോലും ദുർബലനെ വെച്ചേക്കുകയില്ല ഈ രാഷ്ട്രം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നു എങ്കിൽ പതിനൊന്നാമത്തെ വയസ്സില് ശ്രീകൃഷ്ണന് കംസനെ വധിക്കുവാൻ സാധ്യമല്ലായിരുന്നു കാരണം നോബി നൊബിലിറ്റി നോബിൾ നേച്ചർ ഉള്ളവൻ സർവൈവ് ചെയ്ത രാഷ്ട്രമാണ് ഇത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പടയാളികളുടെ മുമ്പിൽ രാവണൻ എന്ന അദ്ദേഹത്തെ വധിക്കാൻ ശ്രീരാമന് സാധിച്ചതും സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് ആയതുകൊണ്ടാണ് ഇല്ലായിരുന്നു എങ്കിൽ ലങ്കാവാസിയായ രാവണന് ലങ്കയിൽ വെച്ച് തന്നെ പ്രൊട്ടക്ട് ചെയ്യാനും തന്റെ സൈന്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനും സാധിച്ചില്ല കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് ആയതാണ് ഭാരതത്തിന്റെ സന്ദേശം എന്നുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രം ബുദ്ധന് ജന്മം നൽകി എപ്പോഴാണോ ബ്രാഹ്മണര് എല്ലാ കർമ്മങ്ങളും മൃഗബലിയുടെ യാഗം നടത്തി യാഗം നടത്തി അനവരതം ജന്തുഹിംസയും മൃഗബലിയും നടത്തിയിരുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി ഒരു ബുദ്ധന് ജന്മം നൽകി അതിനു മുൻപ് ഒരു ജൈനന് വർദ്ധമാന മഹാവീരന് ജന്മം നൽകി ബുദ്ധന് ശേഷം ബുദ്ധം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് ധർമ്മം മാത്രം അനുഷ്ഠിച്ചാൽ മതി ഈശ്വരാരാധന മാത്രം മതി എന്ന് പറഞ്ഞ് സർവതും അസത്യമാണെന്നും ശാശ്വതമായ സത്യം ഈശ്വരോപാസന മാത്രം മതി എന്നും ബുദ്ധമതാനുയായികൾ പറയുമ്പോൾ സർവതും അസത്യമല്ലെന്നും ഈ പ്രപഞ്ചത്തിലെ ജീവിതമാണ് ശാശ്വതമെന്നും പറഞ്ഞ ചരകൻ നിരീശ്വരവാദിയായ ചരകന് ജന്മം നൽകിയ ഒരു രാഷ്ട്രം നിരീശ്വരവാദം കൊടികുത്തി വാണപ്പോൾ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞ ശങ്കരാചാര്യര് വന്ന് അദ്വൈതത്തെ വിളമ്പി അദ്വൈതത്തിന് സൃഷ്ടി നൽകി ആ അദ്വൈതത്തിലൂടെ ഞാൻ തന്നെയാണ് ഈശ്വരൻ അതുകൊണ്ട് ഞാൻ മറ്റൊന്നിനെയും ഉപാസിക്കേണ്ട ഒന്നിനെയും ആദരിക്കേണ്ട ഒന്നിനെയും ആരാധിക്കേണ്ട എന്ന് പറഞ്ഞ് അദ്വൈതികൾ മുൻപോട്ട് പോയപ്പോൾ രണ്ടും രണ്ടാണെന്ന് ഓർമ്മപ്പെടുത്താൻ മാധ്വാചാര്യൻ ഇവിടെ വന്നു അങ്ങനെ ശങ്കരാചാര്യരും മാധ്വാചാര്യരും രാമാനുജാചാര്യരും ബുദ്ധനും ജൈനനും ഹരിഗോവിന്ദ സിംഹനും ജന്മം നൽകിയ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പരമപവിത്ര പുണ്യാത്മാക്കൾക്ക് ജന്മം നൽകി ചട്ടമ്പിസ്വാമികൾക്കും നാരായണ ഗുരുവിനും അമൃതാനന്ദമയി ദേവിക്കും സായിബാബയ്ക്കും അതുപോലെ തന്നെയുള്ള പുണ്യാത്മാക്കൾക്കും അനവരതം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപാരംഭിച്ച ഈ ജനന ജന്മ പ്രധാന കർമ്മം ഇന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നടക്കുന്നു മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോതവാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ദിശ പത്തവതാരങ്ങളിലൂടെ പ്രപഞ്ച പുരുഷ ചൈതന്യമായ മഹാവിഷ്ണു സ്വയം അവതരിച്ച രാഷ്ട്രത്തിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ എല്ലാം ഞാൻ വരുമെന്ന അത്യുജ്വലമായ സന്ദേശത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അവതാര പുരുഷന്മാര് ഇവിടെ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ വെട്ടിമാറ്റി ബ്രഹ്മോവാ ബ്രഹ്മജോവാ കോവാ യോവാ ബ്രഹ്മാവ് പറഞ്ഞാലും ബ്രാഹ്മണൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും സത്യമാണെങ്കിൽ അത് സ്വീകരിക്കാൻ പറഞ്ഞൊരു രാഷ്ട്രം ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഭവേത് ബ്രാഹ്മണോപി ക്രിയാശീന ശൂദ്രാത് പ്രത്യവരോ ഭവേത് സമ്പന്നമായ ശീലം കൊണ്ട് ഏറ്റവും താഴ്ന്ന നിലവിലുള്ള വ്യക്തി പോലും ബ്രാഹ്മണനേക്കാൾ അത്യുജ്വലമായി ഉയരുവാൻ സാധിക്കും അത്യുജ്വലനായി നിന്ന വ്യക്തി പോലും കർമ്മരഹിതനാകുന്നതോടുകൂടി നിലം പതിക്കുന്നു താഴ്ത്തേക്ക് വരുന്നു എന്ന് ആഹ്വാനം ചെയ്ത ഒരു രാഷ്ട്രത്തിൽ ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകൾക്കപ്പുറം ഉജ്ജ്വലന്മാരായ വാഗ്മികളെയും ചിന്താധാരാ പ്രവാഹകർക്ക് ആധാരഭൂതമായ ജ്ഞാനികളെയും സൃഷ്ടിച്ചൊരു രാഷ്ട്രമാണ് ഭാരതം അതിന്നും മനസ്യൂതം തുടരുന്നു അത് പകർന്നുകൊണ്ടേയിരിക്കുന്നു ശാസ്ത്രഗ്രന്ഥങ്ങളായ ചരകസംഹിതയും ശുശ്രുത സംഹിതയും എഴുതിയതുപോലെ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളായ ആര്യഭടീയവും ആര്യഭട സിദ്ധാന്തവും മഹാസിദ്ധാന്തവും ലഘുഭാസ്കരീയവും ബൃഹത് ഭാസ്കരീയവും അഥവാ മഹാഭാസ്കരീയവും ശിഷ്യധി വൃദ്ധിതന്ത്രവും വടേശ്വര സിദ്ധാന്തവും അംശുബോധിനിയും യന്ത്രസർവസ്വവും വിമാനതന്ത്രവും ഭോജന കുതൂഹലവും സമരാങ്കണ സൂത്രവും തുടങ്ങി ഗണിതശാസ്ത്രത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ആരോഗ്യശാസ്ത്രത്തിൻ്റെയും ലോഹതന്ത്രത്തിൽ ദശാർണവം ദശരത്ന സമുച്ചയം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അനവധി അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ആചാര്യന്മാർക്ക് ജന്മം നൽകിയ രാഷ്ട്രം ആര്യഭടന്മാരെയും ഭാസ്കരാചാര്യന്മാരെയും ലല്ലാചാര്യന്മാരെയും വടേശ്വരാചാര്യന്മാരെയും ജനനം നൽകി ആദരിച്ചൊരു രാഷ്ട്രം സംസ്കൃതത്തിൽ ശാസ്ത്രം എപ്രകാരം എഴുതാൻ സാധിക്കുമെന്ന് വസ്തുതാപരമായി കാണിച്ചു കൊടുത്തൊരു രാഷ്ട്രം അത്യുജ്വലമായ സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും മുതൽക്ക് സർവതും കണ്ടുപിടിച്ചെഴുതിയത് സംഗമഗ്രാമ മാധവാചാര്യരെയും പുതുമന സോമയാജിയെയും പരമേശ്വരാചാര്യരെയും ജന്മം നൽകി ആദരിച്ച മാതൃഭൂമിയായ ഭാരതം ആ ശാസ്ത്രജ്ഞന്മാരുടെ പ്രവാഹം ഇന്നും നിലനിൽക്കുന്നു ആചാര്യ പി സി റേയിലൂടെ ആചാര്യ ജെ സി ബോസിലൂടെ ആചാര്യ ശ്രീ വി രാമനിലൂടെ മേഘനാഥ സാഹായിലൂടെ ഹോമി ജെ ബാബായിലൂടെ സാരാബായിലൂടെ ഇപ്രകാരം ആചാര്യസ്ഥാനം അലങ്കരിക്കാൻ ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിക്കുന്ന പതിവ് ഈ രാഷ്ട്രത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബൗദ്ധായനൻ പൈത്തകോറസ് തീയറമെഴുതിയ ബൗദ്ധായനൻ മുതൽക്ക് കാപസ്തംഭൻ മുതൽക്ക് മാനവാചാര്യൻ മുതൽക്ക് കാത്യായനാചാര്യൻ മുതൽക്ക് ലാഘതാചാര്യൻ വരാഹമിഹിരൻ മുതൽക്ക് ഇങ്ങോട്ട് തുടങ്ങിയതാണ് പതഞ്ജലി മഹർഷിയും കണാദനും ആറ്റത്തിന്റെ ഘടനയും ശബ്ദത്തിന്റെ തരംഗവും എഴുതിയിട്ടുണ്ട് വേദങ്ങൾ പോലും അപ്രകാരം അമീയേ ശബ്ദരശ്മയത്തത്രാമീനാഭിരാദാദ എവിടെയാണോ സൂര്യന്റെ ഏഴ് രശ്മികളും പ്രകാശിക്കുന്നത് അവിടെ ഞാൻ വസിക്കുന്നു എന്ന് ഈ പ്രപഞ്ചത്തിന് ആധാരഭൂതമായ സൂര്യന്റെ പ്രകാശത്തിന് ഏഴു നിറമുണ്ടെന്ന് സർ ഐസക് ന്യൂട്ടൺ വിവരിക്കുന്നതിന് മുൻപ് വിവരിച്ച ഋഗ്വേദത്തെ എഴുതിപ്പിച്ച ഇരുന്നൂറിലധികം ഋഷിവര്യന്മാർക്ക് ജനനം നൽകിയ ഒരു രാഷ്ട്രം പ്രപഞ്ച ചൈതന്യത്തിന് ഈ രാഷ്ട്രത്തിൻ്റെ ഈ രാഷ്ട്രത്തിന്റെ ചിന്താധാരയുടെ അസ്തിത്വം അനിർവചനീയമാം വിധം ആവശ്യമാണ് ഭാരതമുണ്ടെങ്കിലേ മറ്റ് രാഷ്ട്രങ്ങൾക്ക് ധാർമ്മിക ബോധത്തെക്കുറിച്ച് വിലയിരുത്തുവാനും അറിയിക്കുവാനും ഒരവസരം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതി ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു എന്ന് വിവരിച്ചത് ഈ രാഷ്ട്രം ഭൂമിയിൽ നിലനിൽക്കേണ്ടത് അമേരിക്കക്കാരൻ്റെയും യൂറോപ്യന്റെയും മറ്റേതൊരു രാഷ്ട്രത്തിലെ അധിപന്റെയും ജനങ്ങളുടെയും ആവശ്യമാണ് സകല ശാസ്ത്രീയ ചിന്താധാരയും ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നില്ല പക്ഷേ ആ ചിന്താധാരകളുടെ അടിസ്ഥാന സന്ദേശങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് കാണാൻ സാധിക്കണം അതറിയാൻ സാധിക്കണം കണ്ടുപിടിക്കാൻ സാധിക്കണം ദേവഭാഷയായ സംസ്കൃതത്തിലൂടെ പ്രയാണം ചെയ്താലേ ആചാരങ്ങളിലൂടെ പ്രയാണം ചെയ്താലേ വിചാരങ്ങളിലൂടെ പ്രയാണം ചെയ്താലേ ഭാരതീയ ചിന്താധാരയുടെ അവസാന സന്ദേശമറിയാൻ സാധിക്കുകയുള്ളൂ